السلام عليكم ورحمة الله وبركاته <coughs> أعوذ بالله من الشيطان الرجيم <coughs> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه ومن اهتدى بهديه وسلك نهجه إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فاولئك هم الفاسقون بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കൾ ബഹുമാനപ്പെട്ട P K P Abdussalam Musliyar അള്ളാഹു അവർക്കും നമുക്കെല്ലാം അള്ളാഹു ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് മഷൂർ തങ്ങൾ പിന്നെ ജാമിയ അദിയയുടെ സന്ദേശവുമായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട എസ് കെ എം ഷാജി പോലെയുള്ള ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ നമുക്ക് ലഭിച്ച ഒരു അസുലഭ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബാനഹുവച്ച അവരൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സർവശക്തനായ അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ അള്ളാഹു താല അതിൻ്റെയൊക്കെ ഇല്ല അജിർ അള്ളാഹു അത് ആഫ മുലാഫ ഈ ലോകത്തും അഹ്റത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാണ് നമ്മൾ തുടങ്ങാൻ അല്പം വൈകിയിട്ടുണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ ബഹുമാനപ്പെട്ട അതിഥികളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവരൊക്കെ ഒരുപാട് തിരക്ക് പിടിച്ച് ഓടി നടക്കുന്ന ആളുകളാണ് നാട്ടിലൊക്കെ അപ്പോൾ സമയം നമുക്ക് അവർക്കാണ് നൽകേണ്ടത് ഏതായാലും ഉസ്താദ് പല വിഷയങ്ങളും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസപരമായ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ചില സൂചനകൾ ചില എത്തിനോക്കലുകളൊക്കെ ഇവിടെ നടത്തി ആ മദ്രസ പ്രസ്ഥാനം നമ്മുടെ നാടിൽ കയ്യാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യണം അതിനുവേണ്ടി പ്രവർത്തിച്ചു പോയ സമസ്തയുടെ മഹാന്മാരായ ഉലമാ ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ അടക്കം ഒരുപാട് ആളുകൾ വഫാത്തായി കഴിഞ്ഞവർക്കെല്ലാം അള്ളാഹു മഫിറത്തും വർഹമത്തും നൽകുമാറാകട്ടെ അമീൻ യാ റബ്ബൽ ആലമീൻ നമ്മൾ തുടങ്ങാൻ ഇപ്പോൾ വൈകിട്ടുണ്ടെങ്കിലും ഇൻഷാ അള്ളാഹ് നമ്മൾ പത്തരയോടുകൂടെ തന്നെ അവസാനിപ്പിക്കുന്ന സമയം നമ്മൾ കറക്റ്റ് തന്നെ അവസാനിപ്പിക്കണം അതുകൊണ്ട് ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് അതിൻ്റെ വിശദമായ ചർച്ചകളൊക്കെ അടുത്ത ക്ലാസ്സിലാവാം എന്ന് അറിയിക്കുകയാണ് പിന്നെ നമ്മളൊരു വിഷയം കൂടെ നിങ്ങൾ അറിയിക്കാനുണ്ട് നമ്മളൊരു കാര്യം ബഹുമാനപ്പെട്ട ബല്ലാർ ഉസ്താദുമായൊക്കെ കൂടിയാലോചിച്ച് മാസത്തിൽ ഒരിക്കൽ അതായത് ഓരോ മാസത്തെയും ആദ്യത്തെ ശനിയാഴ്ച ദിവസം നമ്മൾ ഖുർആൻ ക്ലാസ് ഇവിടെ ഇംഗ്ലീഷിൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാ അള്ളാഹ് പക്ഷെ നിങ്ങളെല്ലാവരും വരണം ഒരു ഒന്ന് ഒരു അല്പമൊക്കെ അത് ഫോളോ ചെയ്യാൻ കഴിയുന്ന ആളുകൾ കേട്ട് ഉറങ്ങിപ്പോകുമെന്നുള്ള <laughs> എന്ത് ചെയ്യേണ്ട ബുദ്ധിമുട്ടായിട്ട് വരണ്ട കാരണം നമ്മളത് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആളുകളിൽ നിന്നത് സമ്മർദ്ദമുണ്ട് നമ്മൾ മുമ്പൊന്ന് തുടങ്ങി വെച്ചിരുന്നു അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഒരു ഓഡിയൻസ് കിട്ടാതെ നമുക്ക് നിർത്തിയതാണ് പക്ഷെ എനിക്കത് പുതിയൊരു ദിവസം ഒരു വ്യാഴ്ച അത് അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ശനിയാഴ്ച നമ്മൾ അബുദാബിയെ പോലെയുള്ള ഒരു നഗരത്തിൽ ദുബൈയെ പോലെയുള്ള നഗരത്തിലൊക്കെ നമ്മൾ മലയാളത്തിൽ ഇവിടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരുപാട് വലിയ ഒരു വൃത്തത്തിലേക്ക് ദീനിൻ്റെ ദാവത്ത് എത്തിക്കാൻ പറ്റണം അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തോഫിക്കോടുകൂടെ ഒന്നാം തീയതി ജൂൺ ഒന്ന് ഇൻഷാ അല്ല ഒരു ശനിയാഴ്ചയാണ് അന്ന് നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക ഇതേ വേദി തന്നെ നിങ്ങളൊക്കെ വരണം എല്ലാവരെയും ക്ഷണിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങൾ ഒരുപാട് ആളുകളെ കൊണ്ടുവരണം അത് വിജയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ മാസത്തിൽ രണ്ട് തവണയെങ്കിലും നമ്മുടെ ആ സൈക്കിൾ രണ്ട് തവണയെങ്കിലും ഇംഗ്ലീഷ് ക്ലാസ് ഉൾപ്പെടുത്തണം കാരണം അത് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ നമ്മുടെ ദാഴ്വത്തിൻ്റെ മീഡിയം നമുക്ക് അത് വളരെ ഉപകാരപ്പെടും അള്ളാഹു നമുക്കൊക്കെ ഈ സെൻറ്ററും ഇതുപോലെയുള്ള സംരംഭങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് ഉപയോഗപ്പെടുത്തണം ആ ഒരു വിഷയം കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് അള്ളാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് ദ്വായ ചെയ്യുന്നു അപ്പോൾ ആ വിഷയത്തിലേക്ക് നിങ്ങളുടെ കമ്പനികളിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ആ വിഷയം എന്ത് ചെയ്യണം അറിയിക്കണം ഓരോ മാസത്തെയും ആദ്യത്തെ ശനിയാഴ്ച ഇൻഷാല്ല സമയം നമ്മൾ പത്ത് ഒമ്പത് പത്തിനാണ് തുടങ്ങിയ ക്ലാസ് നമ്മൾ പത്തരക്ക് അവസാനിപ്പിക്കും സെയിം സമയം തന്നെ ഇൻഷാല്ല അള്ളാഹു താല കബൂൽ ചെയ്യുമാറാകട്ടെ സൂറത്തുന്നൂറിലെ അൻപത്തി അഞ്ചാമത്തെ ആയത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ആയത്ത് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുപൂവത്തിൻ്റെ അടയാളമാണ് അള്ളാഹുവിന്റെ നബിയാണ് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിച്ചവരാണ് അവിടുന്ന് കൊണ്ടുവന്ന ദഅവത്ത് സിദ്ഖു വഅദിൽ അത് സത്യസന്ധമാണ് എന്ന് മനസ്സിലാക്കി തരാൻ അള്ളാഹു തആല അമ്പിയാക്കന്മാർക്ക് കൊടുക്കുന്ന അമാനുഷികമായ ചില വിഷയങ്ങളുണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവനും അതന്നെ ഖുർആൻ മഹ്ജിയത്താണ് അള്ളാഹുവിന്റെ കലാമല്ലേ അതിൽ അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനം പുലർന്നു കണ്ട ഒരു സംഭവമാണ് ഈ അൻപത്തി അഞ്ചാമത്തെ ആയത്ത് ചർച്ച ചെയ്യുന്നത് അല്ലെ ഒരു കരാറ് ചെയ്തിട്ട് ഒരു വാഗ്ദാനം ചെയ്തിട്ട് അത് പുലർന്നു കണ്ടാൽ അത് ആര് പറഞ്ഞുവോ അത് അവരുടെ സത്യസന്ധതക്കുള്ള ഒരു തെളിവാണ് ഹദീസിൽ അഷ്റഫുൽ ഖലഖ് സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ആയിരക്കണക്കിന് ഹദീസുകൾ പുലർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അവിടുന്ന് ചെയ്ത അവിടുന്ന് പറഞ്ഞ നുബൂ പ്രവചനങ്ങൾ വരാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു വെച്ചത് അങ്ങനെ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞ ഒരു പ്രവചനമാണ് പുലർന്നു കഴിഞ്ഞ ഒരു പ്രവചനമാണ് സൂറത്തു നൂറിലെ ഈ അൻപത്തി അഞ്ചാമത്തെ സൂക്തം തൊട്ടു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത് എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം قل اطيعوا الله واطيعوا الرسول فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين قل അങ്ങ് പറയുക നബിയേ അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം റസൂലിനെയും അനുസരിക്കണം അല്ലെ ആ അനുസരിക്കണം എന്ന വാക്ക് ആവർത്തിക്കുന്നത് അള്ളാഹു പറയാത്ത വിഷയം അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലൈ വസല്ലം പറയുന്നുണ്ട് അല്ലെ ശരീരത്തിൽ ഇസ്ലാമിന്റെ തശ്രീഅ നിർമ്മാണത്തിൽ ഒരു ഭാഗം നിർവഹിച്ചത് ആരാണ് അള്ളാഹുവിന്റെ റസൂലാണ് അലൈഹി എല്ലാം ഖുർആാനിൽ പറഞ്ഞില്ല ബാക്കി എൻ്റെ റസൂല് പറഞ്ഞരും അത് പറയുമ്പോൾ നിങ്ങൾ അനുസരിക്കണം അതിനാണ് അതീഴു അതീഴു രണ്ട് പ്രാവശ്യം ആവർത്തിച്ചത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാലും എല്ലാ സമൂഹവും അത് അനുസരിക്കണമെന്നില്ല അത് ലോകത്തിന്റെ നിലപാട് അങ്ങനെയാണ് സത്യം ബോധ്യപ്പെട്ടിട്ടും പിന്തിരിഞ്ഞ് നടക്കുന്ന ഒരു സമൂഹം ലോകത്തുണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തുണ്ടാകും ഹക്ക് ബോധ്യപ്പെടാതെ പോകുന്നവരുണ്ട് പക്ഷെ ബോധ്യപ്പെട്ടിട്ടും ധിക്കാരം കൊണ്ട് സ്വീകരിക്കാത്തവരുണ്ടാവും എന്തേ ധിക്കാരം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിന് അത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ സ്വീകരിക്കൂല അങ്ങനെയാണ് ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിലൊക്കെ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് പരിശുദ്ധ നിസ്കാരം അഞ്ചു നേരത്തെ നിസ്കാരം ഫറുതായ വിവരം മക്കാർ അറിഞ്ഞപ്പോ അന്ന് മുസ്ലിം അല്ലാതിരുന്ന സുഫിയാൻ എന്നവരുടെയും അവരുടെ ഭാര്യ ഹിന്ദ് രണ്ടുപേരും റളിയല്ലാഹു സുഹാബികളായി മാറിയിട്ടുണ്ട് പക്ഷെ അന്നവർ പറഞ്ഞു ഇങ്ങനെ നെറ്റി തല തല ഭൂമിയിൽ വെച്ച് ഉദരഭാഗം പൊക്കിപ്പിടിക്കുന്ന ഈ സുജൂത് ഐ കാൻ ബിലീവ് ഇറ്റ് എനിക്കത് തലയിൽ കയറുന്നില്ല ഹിന്ദെന്നവർ പറഞ്ഞിട്ടുണ്ട് അന്ന് ഉമയ്യത്ത് പറഞ്ഞു അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഉപ്പ കാലത്ത് തന്നെ നമ്മളത് ചെയ്തേനെ ഇപ്പം ഇങ്ങനെ ഒരു ഒരു നല്ല കാര്യം ഇപ്പോഴങ്ങ് ഒതുക്കേ we should have done it അന്നും ഇനി നമ്മൾ ചെയ്യൂല എന്നൊക്കെ ധിക്കാരത്തിൽ പറഞ്ഞിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഹക്കു സ്വീകരിക്കാതെ അവർ പിന്തിരിഞ്ഞാൽ ഒരു സമൂഹം സ്വീകരിക്കാതെ വന്നാൽ എന്റെ റസൂലിനോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതേ എന്റെ റസൂലിനോട് ചോദ്യം വരൂ അള്ളാഹുത്താര ചോദിക്കുന്നത് നബിസല്ലാഹു അലൈഹി തങ്ങളോട് നബിയെ നിങ്ങൾ ഈ വിഷയം എത്തിച്ചു കൊടുത്തോ എന്നാ ചോദിക്കുക അതല്ലേ ഹജ്ജത്തുൽ വിദാലൊക്കെ ചോദിച്ചത് സ്വഹാബത്തിനോട് എല്ലാം ചോദിച്ചില്ലേ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നില്ലയോ ബലായ റസൂലല്ലാ അതേ നബിയെ അങ്ങ് അറിയിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു പടച്ചവനെ നീ സാക്ഷിയാണ് റബ്ബേ നാളെ എന്നോട് നീ ചോദിക്കുമ്പോൾ എൻ്റെ സമൂഹം എനിക്കിതാ സാക്ഷി പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് എൻ്റെ റെക്കോർഡിലേക്ക് നീ ചേർക്കണം എന്നാണ് പറയുന്നത് എൻ്റെ നബിയോട് എത്തിച്ചു കൊടുത്തേ നീ ചോദിക്കുകയുള്ളൂ നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതാണ് നിങ്ങളോട് ചോദിക്കപ്പെടുക നിങ്ങളോടുള്ള ചോദ്യം അതാണ് അപ്പൊ മനുഷ്യന്റെ അക്കൗണ്ടബിലിറ്റിയാണ് ഖുർആൻ പറയുന്നത് നമ്മൾ ഉത്തരവാദിത്തമുള്ള ആളുകളാണ് അതാണ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി മനുഷ്യൻ കാണിക്കണം ഉത്തരവാദിത്ത ബോധം കാണിക്കണം എന്നോട് ചില കട എനിക്ക് ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട് എനിക്ക് എന്തിനൊക്കെയോ മറുപടി പറയാനുണ്ട് എന്നോട് എന്തൊക്കെയോ അള്ളാഹു ചോദിക്കാൻ പോകുന്നുണ്ട് ഈ ഒരു ബോധം മനുഷ്യന് വേണം എന്ന് അള്ളാഹു ഊന്നിപ്പറ പിടിപ്പിക്കുകയാണ് ഈ സുറയിൽ നീ പറഞ്ഞു എന്റെ റസൂല് എന്താണോ പറയുന്നത് അത് നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഹിതായത്ത് ലഭിക്കും അത് നമ്മൾ മനസ്സിലാക്കി നബിതം സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഹിദായത്താവില്ല ഇസ്ലാമിനെ പറ്റി പുസ്തകം എഴുതിയതുകൊണ്ട് ഹിദായത്ത് കിട്ടിയില്ല വിശുദ്ധ ഖുർആന്റെ തഫ്സീർ വായിച്ചത് കൊണ്ട് ഹിദായത്ത് കിട്ടുന്നില്ല അള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ലം എന്ത് പഠിപ്പിച്ചുവോ അത് ജീവിതത്തിലേക്ക് എപ്പോ കൊണ്ടുവരുന്നുവോ ഷഹാദത്ത് കലിമ ചൊല്ലി നിസ്കരിക്കാൻ തുടങ്ങുന്നത് എപ്പോഴോ അപ്പോഴേ ഹിദായത്ത് കിട്ടി എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ ജോർജ് ഗിബണൊക്കെ മുസ്ലിം മുസ്ലിമാന്ന് പറയേണ്ടി വരും ബെർണാഡ് ഷേ പോലെയുള്ള ആൾക്കാരൊക്കെ ഇസ്ലാമിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുള്ള ആളുകളാണ് മൈക്കിൾ ചാറ്റ് ഒരുപാട് ആളുകൾ എത്രയോ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രക്ക് അത്രക്ക് ആളുകൾ ഇസ്ലാമിനെ പറ്റി വീഴ്ത്തി പറഞ്ഞു പോയിട്ടുണ്ട് സുഹാനല്ല ഒന്നും കാര്യമില്ല സുഹാനല്ല വ്യക്തമായും ഇത് എത്തിച്ചു കൊടുക്കലല്ലാതെ എന്റെ റസൂലിന് വേറെ ബാധ്യതയേ ഇല്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി എന്താ പറയുന്നത് അള്ളാഹു നിങ്ങൾക്കൊരു കരാർ തരികയാണ് അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദത്തം തരുന്നു നിങ്ങളിൽ ഈമാനുണ്ടാവുകയും ഈമാനുണ്ടായതിൽ പിന്നെ അമിലുസ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉണ്ടായി മുഗ്മിനീങ്ങളായതിന് ശേഷം സൽക്കർമ്മം ചെയ്തവർ അങ്ങനത്തവർ അവർക്ക് അള്ളാഹുവിന്റെ ഒരു ഒരു വാഗ്ദാനം ഒരു പ്രോമിസ് വഴദ് എന്ന് പറഞ്ഞാൽ പ്രോമിസാണ് വഴീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ താക്കീതാണ് സുഹാൻ അള്ളാഹ് വോണിംഗ് വഴീദ് വഴദ് എന്ന് പറഞ്ഞാൽ പ്രോമിസ് വഴദ് നല്ല കാര്യങ്ങൾക്കാണ് വഴദ് വരിക അള്ളാഹു നരകം കൊണ്ട് താക്കീത് തരുമ്പോഴാണ് വഴീദ് എന്ന് പറയാ വഴദ് വഴീദ് ഒരു യാതിന്റെ വ്യത്യാസമേ ഉള്ളൂ ഇത് വഴദാണ് അള്ളാഹു തരുന്ന പ്രോമിസ് ഒരു നല്ല കാര്യം എന്താ വരുന്നത് നിങ്ങൾ മുഗ്മിനീങ്ങളാവുകയും സൽകർമ്മം അനുഷ്ഠിക്കുകയും ചെയ്താൽ ആരോട് ഉമ്മത്തുൽ ഇസ്ലാമിനോട് ഉമ്മത്തുൽ ഇസ്ലാമി ലോക മുസ്ലിമീങ്ങൾ ഒന്നാകെ ഉമ്മത്തുൽ ഇജാബ അള്ളാഹുവിന് ഇജാബത്ത് കൊടുത്ത ഉത്തരം കൊടുത്ത മുഗ്മിനീങ്ങൾ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ഈമാനുണ്ടായി സൽകർമ്മങ്ങളും അനുഷ്ഠിച്ചാൽ എന്തുവരും ഭൂമിയുടെ ഖിലാഫത്ത് അള്ളാഹു ഈ മുഅ്മിനീങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പോകുന്നു അള്ളാഹു പറയാണ് നിങ്ങളെ അള്ളാഹു ഖലീഫയാക്കും അള്ളാഹുവിന്റെ ഖലീഫയായി അള്ളാഹു നിങ്ങളെ പ്രഖ്യാപിക്കും ഭൂമിയിൽ എങ്ങനെ ഇത് ഭൂമിയിൽ ഒരു പുത്തരിയല്ല നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ അള്ളാഹു ഭൂമിയുടെ ഖിലാഫത്ത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സയ്യിദുനാ മൂസ നബി അലിഹിസ്സലാം ഇസ്രയേൽ സന്തതികളെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് സീനാ മരുഭൂമി കടന്ന് ഫലസ്തീനിലേക്ക് വന്നപ്പോ അള്ളാഹു തആല മുസ്തഫീൻ അല്ലേ വളരെ ദുർബലരായ ഇസ്രയേൽ സമൂഹത്തിന് അള്ളാഹു ഖിലാഫത്തിന്റെ ചെങ്കോല് കൊടുത്തിട്ടുണ്ട് അധികാരത്തിന്റെ അധികാരത്തിന്റെ കസ കസേര കൊടുത്തിട്ടുണ്ട് അള്ളാഹു പക്ഷേ അവര് ദുൽമു ചെയ്തപ്പോൾ അള്ളാഹു എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു യാ അള്ളാഹു ചാല നിങ്ങൾക്ക് ഖിലാഫത്ത് തരാം എന്താ കണ്ടീഷൻ ഈമാനും വേണം സൽക്കർമ്മവും വേണം യാ മുസ്ലിമീങ്ങളാണ് പക്ഷെ പറയുന്നത് തോന്നിവാസമാണ് മുസ്ലിമീങ്ങളാണ് പറയുന്നത് ഗീപത്തു നമീമത്താണ് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത് ദുൽമാൻ മുസ്ലിമീങ്ങളാ പലിശ ഇടപാടില്ലാത്ത ആരുമില്ല മുസ്ലിമീങ്ങളാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാത്തവൻ ആരുമില്ല മുസ്ലിമീങ്ങളാണ് കല്യാണത്തിന് കള്ളു പൊട്ടിക്കാത്ത ഒരു വീടുമില്ല മുസ്ലിമീ എന്ത് മുസ്ലിം അവർക്കല്ല അള്ളാഹുവിന്റെ കരാർ നിങ്ങളിൽ അള്ളാഹുവിൽ ഈമാൻ ഉണ്ടാവുകയും സൽകർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കരാർ ചെയ്തിരിക്കുന്നു അള്ളാഹിന്റെ കരാർ അള്ളാഹു പൂർത്തിയാക്കി വീട്ടി ഈ ആയത്ത് പറയുന്ന സംഭവം ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞതാണ് എന്താണ് അള്ളാഹു ഭൂമിയിൽ അവന്റെ ഖലീഫയാക്കി അവരെ നിർത്തും ഖിലാഫത്ത് ഇസ്ലാമിന്റെ കയ്യിലേക്ക് കയ്യിലേക്ക് വരും ലോകത്തിന്റെ ഭരണം മുസ്ലിമിന്റെ കയ്യിലേക്ക് അള്ളാഹു അധികാരം കൊടുക്കും യാ അപ്പോ ദുന്യാവുമായി ആഹ്റവും കിട്ടും അവർ ഈമാനും അമലസ്വാലഹത്തുമുള്ള ആളുകളാണ് ഫൗസുൻ അവർക്ക് വലിയ വിജയമുണ്ട് ദുന്യാവിൽ ഖിലാഫത്തും കൊടുക്കും എങ്ങനെ മുൻഗാമികൾക്ക് അള്ളാഹു അധികാരം കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ നബി തങ്ങളുടെ സൊല്ലാഹു അലി വസല്ലമ തങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമൂഹത്തിന് അധികാരം കൊടുത്ത പോലെ കഴിഞ്ഞില്ല അള്ളാഹു പൊരുത്തപ്പെട്ട് നൽകിയ പരിശുദ്ധമായ ഇസ്ലാം അവർക്ക് ജീവത്തക്ക വിധത്തിൽ അള്ളാഹു അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കും അവിടെ ഹിജാബിന് തടസ്സമില്ല അവിടെ തല മക്രയുള്ള പെണ്ണിന് കോളേജിൽ കയറാൻ പറ്റില്ലെന്ന നിയമമില്ല അവിടെ അള്ളാഹുവിന്റെ ദീൻ സുലഭമായി സുന്ദരമായി പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഭൂമിയിൽ അള്ളാഹു വരുത്തുന്നുണ്ട് നിസ്കരിക്കാൻ പ്രയാസമല്ല ഹലാൽ അന്വേഷിക്കാൻ പ്രയാസമില്ല തിന്മകളുടെ കവാടങ്ങൾ അടഞ്ഞു കിടക്കുകയാണ് നന്മയുടെ ഒരു ലോകം ദീനനുസരിച്ച് ജീവിത്തക്ക വിധത്തിൽ അള്ളാഹു അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും രണ്ട് മൂന്നെന്താണ് മൂന്നാമത്തെ വാഗ്ദാനം لنبدلنهم من بعد خوفهم പേടിച്ചു കഴിഞ്ഞതിന് ശേഷം അള്ളാഹു നിർഭയത്വം അവർക്ക് നൽകും സുഹാനല്ലാ മദീനയിലേക്ക് വന്നതിന് ശേഷം അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസ്ലം തങ്ങളും സുഹാബത്തും ആയുധം താഴെ വെക്കാൻ നേരം കിട്ടിയിട്ടില്ലെന്നാണ് ചരിത്രം അപ്പോഴേക്ക് യുദ്ധം വരുന്നു തബൂക്കിൽ നിന്ന് ശത്രുക്കൾ വരുന്നുണ്ട് ഷാമിൽ നിന്ന് വരുന്നുണ്ട് മൂത്തയിൽ നിന്ന് വരുന്നുണ്ട് ബൈസന്റിയക്കാരുടെ പട ഹൈബറിന്റേത് ഉഹദിന്റേത് ഹന്തക്കിന്റേത് ഹുനൈനിന്റേത് യാ അല്ലാ അവിടുന്ന് ചോദിച്ചു പോയി യാ റസൂൽ അള്ളാഹുവിന്റെ റസൂലേ ഇനി ഞങ്ങൾക്ക് ഇരിക്കുന്ന ഒരു കാലം വരാനില്ലേ നബിയെ ഞങ്ങൾക്ക് എന്നാണ് ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ സ്വഹാബത്ത് ചോദിച്ചു പോയി അത്രക്കങ്ങ് പ്രയാസത്തിലായിപ്പോയി ശത്രുക്കളുടെ വെടിയച്ചുകളില്ലാതെ പീരങ്കികളുടെ ശബ്ദമില്ലാതെ വാർ പ്ലെയിനുകളുടെ ശബ്ദകോലാഹലങ്ങളില്ലാതെ സ്വസ്ഥമായി അന്തിയുറങ്ങുന്ന മുസ്ലിം രാജ്യങ്ങൾ അള്ളാഹു ലോകത്ത് നിലനിർത്തും എപ്പോ രണ്ടേ രണ്ട് കണ്ടീഷൻ അള്ളാഹു ചോദിച്ചത് അള്ളാഹുവിന്റെ പ്രോമിസ് മൂന്നെണ്ണമാണ് നിങ്ങൾ ഇത് രണ്ടും എനിക്ക് തന്നാൽ മൂന്നെണ്ണം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം അതില്ലാത്തതിന്റെ പ്രശ്നമാണ് എല്ലാ കോലാഹലങ്ങളുടെയും മൂല കാരണമെന്ന വലിയ ഒരു വിഷയം അള്ളാഹു നമ്മെ ബോധിപ്പിക്കുകയാണ് അത് നിങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരും പിന്നെ നിങ്ങൾക്ക് അള്ളാഹു ചാല പേടി ഒഴിവാക്കി നിർഭയത്വം തരും നല്ല സ്വസ്ഥമായി അല്ലേ എന്ന് ഷഫീഉന റസൂലുള്ള മനസ്സമാധാനം എന്ന് പറഞ്ഞത് വലിയ ഞാമത്താണെന്നാണ് പ്രത്യേകിച്ച് യു എ പോലെയുള്ള നാട്ടിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് പരിസര രാജ് അള്ളാഹു അള്ളാഹു മുസ്ലിമീൻ ഇവിടെ ദുആ ചെയ്യുന്ന ആ ദുആ മനസ്സറിഞ്ഞ് നമ്മൾ ആമീൻ പറയണം മുമ്മിനെ അങ്ങനെ ഒരു നിർഭയത്വം ഇല്ലെങ്കിൽ എന്താണ് ജീവിതത്തിന്റെ അവസ്ഥ പക്ഷേ അള്ളാഹുവിന്റെ ഖിലാഫത്തായില്ല നിർഭയത്വമുണ്ട് നമുക്കിവിടെ ഭൂമിയിൽ നിർഭയത്വമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ ഖിലാഫത്തും അതുപോലെ തന്നെ ദീനിന്റെ തംഖീനും അള്ളാഹു നടത്തി തരണം അതിന് നമ്മൾ കൂട്ടായ്മയിൽ ഒരു കാര്യം ചെയ്യണം മുസ്ലിം ഉമ്മത്ത് ഒന്നാകെ നന്നാവണം ഇതാണ് അള്ളാഹു പറയണം ഒരു കൂട്ടം ആളുകൾ അല്ലെ ദീനിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് ആളുകളൊക്കെ നല്ല ഉഷാറാണ് പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകൾ ഇസ്ലാമിന്ന് പുറത്താണ് അങ്ങനെ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മദത് അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിന്റെ നസുറ് വരാനിടമില്ല എന്ന് അള്ളാഹു പറയാം നിങ്ങൾ കൂട്ടായി എനിക്കൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് കൂട്ടായുള്ള ഒരു ഉപകാരം ഞാൻ ചേരാൻ പോകുന്നു ഒന്നല്ല മൂന്നെണ്ണം യാ അള്ളാ എന്താ സംഭവിക്കുക അപ്പോ ഒരു മുഷിരിക്കുമില്ലാതെ അല്ലെ ഒരു ഷിർക്ക് നടക്കാതെ അള്ളാഹു അല്ലാതെ ഒരു പടച്ച നമ്പുരാനെ വിശ്വസിക്കുകയോ അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യുകയോ ചെയ്യാത്ത മുഅ്മിനീങ്ങൾ മാത്രമുള്ള യഅ്ബുദൂനനി ലാ യുശ്രികൂ ബി ഷൈആ എനിക്ക് അവർ ഇബാദത്ത് ചെയ്യണം അബ്ദ് എന്ന് പറഞ്ഞ അടിമയല്ലേ അടിമത്തം അള്ളാഹുവിന് എന്താ എന്താണോ ഉടമസ്ഥൻ പറയുന്നത് അത് കേൾക്കുന്നവനാണ് അബിദ് മലയങ്ങ് എന്ന് പറഞ്ഞു പടച്ചോനെ മലയോ എന്നെ കൊണ്ട് കഴിയോ ഉടമസ്ഥനോട് അടിമ ചോദിക്കൂല അവൻ മഴുവെടുത്ത് അല്ലെങ്കിൽ അവൻ ശവലെടുത്ത് എന്തെയും പോവാൻ കൈക്കോട്ടെടുത്ത് പോവാണൊന്ന് കൊത്തി നോക്കട്ടെ അതാണ് അടിമയുടെ പണി പറ്റില്ല എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ എന്നാലും ഞങ്ങൾ അനുസരിക്കുകയാണ് യഅ്ബുദൂനനി വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി സ്വഹാബത്ത് പേടിച്ചു ഭയങ്കരമായിട്ട് പേടിച്ചില്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إن السمع والبصر والفؤاد إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا തീർച്ചയായും മനുഷ്യന്റെ കേൾവിയും മനുഷ്യന്റെ കാഴ്ചയും മനുഷ്യന്റെ കൽബും ഇതിനെ കുറിച്ചെല്ലാം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ട് പേടിച്ചു പോയില്ലേ എന്താ അവര് പേടിച്ചത് നബിയെ കാഴ്ചയെ ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും നബിയെ കാത് ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും നബിയെ വൽഫു ആദ കൽബ് ഹൃദയത്തെക്കുറിച്ച് ചോദ്യം വന്നാൽ എന്തൊക്കെയോ മനസ്സിനുള്ളിൽ കയറി വരുന്നുണ്ടല്ലോ നബിയെ എന്തൊക്കെയോ ചിന്തിച്ചു പോകാറുണ്ടല്ലോ നബിയെ അള്ളാഹുവിനെ സംബന്ധിച്ചോ ദീനിനെ കുറിച്ചോ അരുതാത്തത് ചിന്ത വരാറുണ്ടല്ലോ നബിയെ കുറിച്ചെല്ലാം അള്ളാഹു ചോദിച്ചാൽ ഞങ്ങൾ നശിച്ചു പോകുമല്ലോ നബിയെ അള്ളാഹു കൽബ് ചോദ്യം ചെയ്താൽ തങ്ങ് പറഞ്ഞു വന്നു സഹാബത്ത് ആരോട് ബോധിപ്പിക്കണം അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി തങ്ങൾ എന്താ പറഞ്ഞത് ആയിത്തിറങ്ങിയിട്ടില്ല മറുപടി വരണം അതഖൂലൂൻ നിങ്ങൾ പറയുകയാണോ കമാ ഖാലത്തിൽ യഹൂദു വൻ നസ്വാറ ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞതുപോലെ നിങ്ങൾ പറയാണോ സമീഅന പടച്ചോൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു വഅസൈന ഞങ്ങൾക്ക് തോന്നിയ പോലെ ഞങ്ങൾ ജീവിക്കാൻ പോവാണ് കേട്ടു പക്ഷെ ഞങ്ങൾ സ്വീകരിക്കൂല അങ്ങനെ പറയുകയാണോ സുഹാബ നിങ്ങൾ വലാ വലാക്കിൻ കൂലു നിങ്ങളൊന്ന് പറയട്ടെ നിങ്ങളൊന്ന് പറയൂ ഞങ്ങൾ കേട്ടു അല്ലോ ഞങ്ങൾ അനുസരിച്ചു പടച്ചവനെ ഇത് പറയണം സുഹാബത്തെ പറഞ്ഞേക്കണം രംഗ് പറയാൻ തുടങ്ങി സമീന വാത്തോന കേട്ടു റബ്ബേ ഞങ്ങൾ അനുസരിച്ചു ഞങ്ങൾക്ക് കഴിയുന്ന പോലെ ഞങ്ങൾ അനുസരിക്കും പടച്ചോനെ ഹൃദയത്തിൽ പോലും ചോദ്യം ഉണ്ടെങ്കിൽ സമീന വാത്തോന ഞങ്ങൾ കേട്ടു അനുസരി അള്ളാഹുവിനാണ് അള്ളാഹുവിനാണ് അടിമപ്പെട്ടു കൊടുക്കുകയാണ് ഇതാണ് ദീൻ ഇതാണ് ഇസ്ലാം നിന്റെ ആണ് നിന്നോട് എന്ത് ചോദിക്കുന്നു അത് ഞാൻ നൽകും കാരണം നീയാണ് എൻ്റെ റബ്ബിയ അള്ളാഹ് നീ തന്നതാണ് ഈ ലോകം അതുകൊണ്ട് നീ ചോദിക്കുന്നത് നിനക്ക് ഞാൻ തന്നേ പറ്റൂ ഇതങ്ങ് സ്വഹാബത്തിന്റെ നാവിലങ്ങ്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 കുറിച്ചുള്ള ചിന്ത അതിനെക്കുറിച്ചുള്ള ആലോചനകൾ അതെങ്ങനെ ചെയ്യണമെന്ന സ്ട്രാറ്റജി ഇതൊന്നും നിന്റെ കൽബിൽ നീ കൊണ്ടുവന്നില്ലേ കുഴപ്പമില്ല നിനക്ക് വല്ലതൊക്കെ തോന്നിപ്പോയി അല്ലേ നമ്മൾ പറയാതിരിക്കുകയോ അത് പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാണ് സുഹാനല്ല അള്ളാഹു അങ്ങനെ ഒരു ഇളവ് ഇളക്കി തന്നത് എപ്പോഴാ റുബൂദിയത്ത് അള്ളാഹുവിന് അങ്ങേറ്റത്തെ അടിമത്തം പടച്ചവനെ ഞങ്ങൾ അനുസരിച്ചു റബ്ബേ ഇത് ശരിക്കും കണ്ട് പറഞ്ഞപ്പോ അള്ളാഹു ഒരു ഇളവ് അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് സുബാനല്ലാ ആ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര ആശ്വാസമാണ് നിങ്ങൾക്ക് വന്നത് സുബാനല്ലാ ഞങ്ങൾ കേട്ടു അല്ലാ ഞങ്ങൾ അനുസരിച്ചു അല്ലാ അതാണ് സുബാൻ അള്ളാഹു നമുക്ക് അങ്ങനെ എബാദത്ത് ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ ഒമേ كفر بعد ذلك فأولئك هم الفاسقون അള്ളാഹു താല ഇങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്തതിന്റെ ശേഷം അള്ളാഹിന്റെ ഖലീഫയാക്കി അള്ളാഹു ദീനനുസരിച്ച് ജീവിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും പേടിയൊക്കെ നീങ്ങി അള്ളാഹു സമാധാനം നൽകുകയും ചെയ്തതിന് ശേഷം ആരെങ്കിലും കുഫറിലേക്ക് പോയാൽ അള്ളാഹുവിൽ അവിശ്വസിച്ചാൽ فأولئك هم الفاسقون അവർ ഏറ്റവും ഏറ്റവും നഷ്ടം സംഭവിച്ചവരാണെന്നും അവരെ ഫിസ്കിന്റെ ആളുകളാണ് നന്ദി കേട് കാണിച്ചവർ പരസ്യമായി അള്ളാഹുവിന്റെ നിയമത്തെ ലംഘിച്ചവരാണവർ ഫാസിക്കീങ്ങളാണവർ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു രണ്ട് കാര്യം ചോദിച്ചിരിക്കുകയാണ് ഈമാനും അമൽ സോലിഹാദ് അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീർ ചെയ്തുകൊണ്ട് പറയാണ് ഹാദാ വഅദും മിനല്ലാഹി ലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു നൽകിയ കരാറാണിത് ആ കരാറ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതകാലത്ത് അല്ലാഹു തആല പുലർത്തി കൊടുത്തു യാ അല്ലാഹ് ഇസ്ലാമിൻ്റെ ആവിർഭാവം നോക്കണം ഉലമാ പറയാണ് വളരെ ചെറിയ സംഘമായിട്ടല്ലേ ഇസ്ലാം തുടങ്ങിയത് അള്ളാഹു അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ കയ്യിൽ ഒരുപാട് ജനസംഖ്യ ഒരുപാട് ആളുകൾ അവിടുത്തെ പിന്നാലെ നിന്നുകൊണ്ടാണ് ഇസ്ലാമിന്റെ തുടക്കമെങ്കിൽ ശത്രുക്കൾ പറഞ്ഞേനെ ഇസ്ലാം ജയിക്കാൻ കാരണം അവരുടെ സംഘശക്തിയാണ് അവരാൾക്കാർ ഇഷ്ടം പോലല്ലേ സംഘശക്തി കൊണ്ടാണ് ഇസ്ലാം വിജയിച്ചത് ഇസ്ലാം ജയിച്ചത് അങ്ങനെയാണെന്ന് ശത്രുക്കൾ പറഞ്ഞേനെ പക്ഷേ അള്ളാഹു തുടങ്ങിയത് എങ്ങനെയാ ഖില്ലത്തിൽ ഖലീല നാലാൾ മൂന്നാള് ആറാള് ഒൻപതാൾ പത്താൾ വെച്ച് തുടങ്ങിയ ദീനാൾ അഷ്റഫുൽ ഹൽക്ക് സല്ലാസ്ലെ വഫാത്താകുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം സുഹാബത്ത് ഹജ്ജിന് വന്നത് സുഹാനല്ല വരാത്തവർ വേറെയും അത്രയും വലിയൊരു സംഘത്തിലേക്ക് വന്നത് എങ്ങനെയാ ചെറിയൊരു സംഘമായിട്ടാണ് വളരെ ചെറിയ സംഘമായി എന്തേ അങ്ങനെ പോലും ശത്രുക്കൾക്ക് തോന്നണ്ട ഈ ദീൻ വിജയിച്ചത് ഇത് റബ്ബിന്റെ കലാമാണ് അള്ളാഹുവിന്റെ ദീനാണ് അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈകൊണ്ട് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുകയാണ് ഭൗതികമായ ഒരു കാരണവും അതിന് ആവശ്യമില്ല അള്ളാഹു അള്ളാഹുദിനെ പൂർത്തിയാക്കും പക്ഷേ ജനങ്ങൾക്കൊരു മനസമാധാനത്തിനാവണം അള്ളാഹു ഈ ദീനിനെ അങ്ങനെ ചെറുതാക്കി കൊണ്ടുവന്നങ്ങ് വലുതാക്കി വടാവൃക്ഷമാക്കി അള്ളാഹു താല പുലർത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്നതിന് മുമ്പ് ഫതുഹ് മക്ക നടന്നു മക്കം ഫതുഹായി കോൺക്വസ്റ്റ് ഓഫ് മക്ക മക്ക ഇസ്ലാമിന്റെ കയ്യിലേക്ക് വന്നു അല്ലേ അന്നൊക്കെ ജൂതന്മാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേശികളെ നിങ്ങളുടെ ഈ മക്ക എങ്ങാനും ഈ നബി സല്ലാഹു അലൈഹി വസ്ലം ഈ പുതിയ റസൂല് കീഴടക്കിയാൽ മനസ്സിലാക്കിക്കോ ഇത് കളിയല്ല കാര്യമാണ് ഇത് ശരിയായ നബിയാണ് അതുവരെ കാത്തിരുന്നിരുന്ന ഒരുപാട് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ മുസ്ലിമായത് മക്കം ഫത്തഹിന്റെ ശേഷം കൂട്ടം കൂട്ടമായിട്ടാണ് സംഘം സംഘമായിട്ട് വരില്ലത് എന്തേ മക്കം ഫത്തഹായാൽ ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദീനിനല്ലാതെ ഈ നഗരത്തെ അള്ളാഹു വിട്ടുകൊടുക്കില്ലെന്ന് അന്ന് ജൂതന്മാർ പ്രവചിച്ചിരുന്നു അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്നു ഹൈബർ അള്ളാഹു കീഴടക്കി കൊടുത്തു അന്ന് ബഹ്റൈൻ ഇസ്ലാമിന്റെ കയ്യിലേക്ക് വന്നു അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അറേബ്യൻ പെൻസിലയുടെ ഒട്ടുമുക്കാൽ ഭാഗം യമൻ മുഴുവനും ഇസ്ലാമിന്റെ കീഴിൽ വന്നു എപ്പോ റസൂലുല്ലാഹി വഫാത്താകുന്നതിന്റെ മുമ്പ് തന്നെ കിട്ടി ഒമാനിന്റെ പ്രദേശങ്ങൾ യു എ അടക്കമുള്ള പ്രദേശങ്ങൾ ഒമാനിന്റെ ഭാഗം ദിബ്ബ അടക്കമുള്ള ഭാഗത്ത് സ്വഹാബത്ത് വന്നിട്ടുണ്ട് ചരിത്ര സാക്ഷ്യമാണ് നേതൃത്വത്തിലുള്ള സംഘം ദിബ്ബയിൽ വന്ന് ഇവിടുന്ന് ഇവിടുത്തെ ജക്കാത്തിന്റെ ജക്കാത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് റസൂലുല്ലാഹി തങ്ങൾക്ക് അവിടേക്ക് ദീനെത്തി ഷാമിന്റെ വിവിധ ഭാഗങ്ങൾ ഹിറക്കൽ രാജാവിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാ കത്തെഴുതി അല്ലേ അന്ന് ഈജിപ്തിന്റെ ഭരണാധികാരിക്ക് മുഖൌക്കിസ് ഒമാനിന്റെ രാജാക്കന്മാർ എത്യോപ്യയുടെ രജാഷി രാജാവ് നേഗസ് രാജാവ് ഇവരൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട അഷറഫ് അതിന്റെ മുമ്പ് തന്നെ ഖിലാഫത്തും അള്ളാഹു കൊടുത്തു ഹബീബായ അലൈഹി തങ്ങളുടെ കയ്യിൽ കൊടുത്തു ഖിലാഫത്ത് ഖിലാഫത്ത് കൊടുത്ത് അത് ലോകത്തിന്റെ മുമ്പിൽ പ്രോജ്വലിച്ച് നിന്നിട്ടാണ് അഷറഫ് ഹൽക്ക് സല്ലാ വഫാത്താകുന്നത് ശത്രുക്കൾക്ക് പോലും അത്ഭുതം തോന്നിയിരുന്നു അത് അതിന് ഏറ്റവും വലിയ അത്ഭുതം എന്താണ് തങ്ങളെ വധിക്കാൻ ചെന്ന ഒരു ശത്രുവായിരുന്നുവല്ലോ അല്ലേ അവിടുന്ന് ഹിജറ പോകുന്ന സമയത്ത് തങ്ങളും വളരെ പാത്തും പതിഞ്ഞും മദീനയിലേക്ക് പോകുന്ന വഴിക്കാൻ സുറാഖത്തബിന് മാലിക് പിന്നീട് സ്വഹാബിയായി നൂറൊട്ടകം കിട്ടുന്ന ശത്രുക്കൾ പറഞ്ഞത് റസൂലുല്ലാഹി തങ്ങളുടെ തല കൊണ്ടുവന്നാൽ അടുത്തെത്തി വാള് കൊണ്ട് വെട്ടാനോങ്ങുമ്പോഴേക്കും കുതിര താഴേക്ക് പോവാണ് ഭൂമിയിലേക്ക് കാണ്ടുപോകുന്ന പോലെ അദ്ദേഹം നിലവിളിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലേക്ക് നോക്കി സുറാക്ക വന്നോളൂ എന്ന് പറഞ്ഞു തങ്ങൾക്കറിയാം കയ്യിൽ വാളുള്ള ശത്രുവാണിത് ആ ശത്രു അങ്ങ് ഭൂമിയിലേക്ക് ആണ്ടുപോട്ടെ നല്ല അഷ്റഫുൽ ഹൽക്ക് ഇത് ഭയങ്കരമാണ് ഭയങ്കരമാണ് അവിടുത്തെ സ്വഭാവം സ്വന്തം ശത്രുവാണ് നമുക്കൊക്കെ അങ്ങനെ ചാൻസ് കിട്ടിയാണ്ട് വിട്ടുകൊടുക്കണേ ആ ആ നമ്മളൊക്കെ പറ്റിച്ചാൽ നമുക്ക് പാര വെച്ചാൽ ആ പൊളിയണം ഞാൻ പണ്ടേ മനസ്സിലാക്കിയാണ് ഉപര കച്ചവടം പൊളിയുന്നു എന്തേ എനിക്ക് പാര വെച്ച ആളാണ് ഇങ്ങനെയല്ലേ മനസ്സിൽ വരിക അങ്ങനെയല്ലല്ലോ നമ്മൾ വിചാരിക്കേണ്ടത് അദ്ദേഹത്തിന് വന്ന പരീക്ഷണം അള്ളാഹു കൊടുത്തൊരു പരീക്ഷണമാണ് അല്ലേ എനിക്കും അത് വരാം അല്ലേ മാലിക്കൽ മുൽക്ക് അല്ലേ അള്ളാഹുവാണ് എല്ലാം കൊടുക്കുന്നതും എടുക്കുന്നതും അള്ളാഹുവാണ് ശത്രുവിനോട് നിന്ന് കാണിച്ച ഇതൊക്കെ ഇരിക്കട്ടെ രണ്ടാമതും ഇയാൾ ഭൂമിന്റെ പുറത്തേക്ക് വന്നു ഇങ്ങനെ കുതിരക്കൊന്ന് ചെടിയായി നിന്നു നോക്കണം മരുഭൂ മക്കയും മദീനത്തേക്കുള്ള യാത്രയിൽ മണലുള്ള പ്രദേശം വളരെ കുറവാണ് ചരൽ കല്ലുകളാണ് ആണ്ടുപോകുന്ന ഭൂമിയല്ല രണ്ടാമതും വെട്ടാനോങ്ങി ഇപ്പോഴും കുതിര താഴാൻ തുടങ്ങി അപ്പോഴും നിലവിളിച്ചു സുറാഖത്തുബിന് മാലിക് അള്ളാഹു അൻഹു തങ്ങൾ പറഞ്ഞു സുറാഖ പോന്നോളൂ എന്ന് പറഞ്ഞു കുറെ പടച്ചോൻ ഇനി എന്താപ്പ ഞാൻ വേണ്ടത് തിരിച്ചു പോണോ എന്തോ പന്തികേടുണ്ടല്ലോ മൂന്ന് അപ്പോഴും നൂറൊട്ടകാണ് എൻ്റെ മുമ്പിൽ കിടക്കുന്നത് നൂറൊട്ടകം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ നൂറ് മെസ്ഡസ് ബെൻസ് അന്നത്തെ വലിയ വാഹനം വലിയ കാർ അതല്ലേ ഒട്ടകല്ലേ നൂറൊട്ടകം എന്നൊക്കെ പറഞ്ഞ് വിട്ടുകൊടുക്കാൻ പറ്റുമോ പടച്ചോനെ എന്റെ മുമ്പിലാണ് ഈ കിടക്കണത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹുലം ഒന്ന് തലയെടുത്താൽ നൂറൊട്ടകം കിട്ടും എനിക്ക് മക്കയിലേക്ക് കൊണ്ടുകൊടുത്താൽ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആഞ്ഞു വെട്ടാൻ പിന്നിലെത്തിയപ്പോഴേക്കും കുതിരയുടെ കാല് മുട്ടോളം ഭൂമിയിലേക്ക് താണുപോയി അപ്പോഴാ സുറാഖത്ത് മാലിക്ക് തിരിച്ചറിഞ്ഞത് ഇത് ഇത് കളിയല്ല ഇത് ഞാൻ വിചാരിച്ച ഞാൻ വിചാരിച്ച പോലെ ലഘുവല്ല ഈ വിഷയം ഇത് ഗൗരവമാണ് ഉടനെ പറഞ്ഞു യാ റസൂൽ അള്ളാഹുവിന്റെ നബിയെ എന്നെ സ്വീകരിച്ചേക്കണം നബിയെ എനിക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട് നബിയെ എന്നെ സ്വീകരിക്കണം നബിയെ ഞാൻ മുസ്ലിമാണ് റസൂലാണ് എനിക്കിവിടെ ബോധ്യപ്പെട്ടു നബിയെ സുറാഖ പറഞ്ഞു നബിയെ ഞാൻ തിരിച്ചു പോകട്ടെ മക്കായിലേക്ക് പോകട്ടെ ഞാൻ മക്കാലേക്ക് പോയിട്ട് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് തിരിച്ചു വരും പക്ഷേ അങ്ങയുടെ ആൾക്കാർക്ക് ഞാൻ മുസ്ലിമാണെന്നറിയാൻ അങ്ങ് എനിക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് ഒരു വസീഖ അങ്ങ് എഴുതി ഉറപ്പിട്ട് ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞു റസൂർഹി സ്വല്ലാഹൻ സിദ്ദീഖ് തങ്ങളോട് എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു സുഹാനല്ലാ പോകുന്നതിന് മുമ്പ് നബി തങ്ങൾ പറഞ്ഞു യാ സുറാഖ കൈഫ ബിഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റ വ കൈസർ സുറാഖ എങ്ങനെണ്ടാകും നിങ്ങളുടെ ഈ രണ്ട് കൈകളിൽ കിസറായുടെയും കൈസറിന്റെയും വളകൾ അവരണിയുന്ന ആഭരണം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ എന്താണ് എപ്പോഴാണ് ഈ പറയുന്നത് കിസറ കൈസർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ എംപേഴ്സ് ഏറ്റവും വലിയ രാജഭരണകൂടങ്ങളാണത് കിസ്ര ഈ പേർഷ്യ ഇറാൻ അടക്കമുള്ള പ്രദേശം മുഴുവൻ ഭരിക്കുന്നത് പേർഷ്യക്കാർ കിസ്രയാണ് കൈസർ എന്ന് പറഞ്ഞാൽ റോം അവിടുന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി വരെ കിടക്കുന്ന പ്രദേശം മുഴുവനും ഇന്നത്തെ ഡെമസ്കസും ജെറൂസലേമും ലബനോനും ഒക്കെ കിടക്കുന്ന പ്രദേശം അവിടുന്ന് മെഡിറ്ററേനിയന്റെ അപ്പുറം വരെ കിടക്കുന്നത് റോമക്കാരന്റെ കയ്യിലാണ് ആ റോമൻ സാമ്രാജ്യത്തിന്റെ രാജാവിന്റെ ആഭരണം കിസറയുടെ രാജ കിസറ എന്ന രാജാവിന്റെ ആഭരണം സുറാക്ക നിങ്ങളുടെ കയ്യിൽ ചാർത്തപ്പെടുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നു സുബാനല്ല എപ്പോഴാണ് ഈ പറയുന്നത് മക്കയിൽ നിന്ന് സ്വൈരമില്ലാതെ മദീനത്തേക്ക് രക്ഷപ്പെട്ടു ഓടുന്ന ഓട്ടത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയുന്നത് വഅദല്ലാഹ് അല്ലാഹുവിന്റെ കരാറുണ്ട് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർൾ ഈ ഭൂമിയുടെ അധികാരം ഇസ്ലാമിന്റെ കയ്യിലേക്ക് അള്ളാഹു കൊടുക്കാൻ പോകുന്നുണ്ട് എന്ന് മാലിക് റളിയല്ലാഹു അൻഹു തരിച്ചുപോയി യാ അല്ലാഹ് എന്താണ് ഈ പറയുന്നത് മക്ക തിരിച്ചു കിട്ടുന്നല്ല ഈ പറയുന്നത് കിസറ കൈസർ എന്ന് പറഞ്ഞ് ചെറു രാജ്യങ്ങളല്ല സാമ്രാജ്യങ്ങളാണ് സുറാഖത്തുവിന് മാലിക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ കാലശേഷം ജീവിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരുപടി യുദ്ധങ്ങളിൽ സംബന്ധിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് കിസ്റയും കൈസറും ഇസ്ലാമിന്റെ കയ്യിലേക്ക് വരുന്നത് ആ യുദ്ധത്തിൽ സ്വഹാബത്തിന് ഗനീമത്ത് ഓഹരി വെച്ചപ്പോ സുറാഖത്തുവിന് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടിയത് രണ്ട് രാജാക്കന്മാരുടെയും വളകളായിരുന്നു അന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സുറാഖ നിങ്ങളോട് ഈ വിഷയം അന്നൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലായിരുന്നോ യാ അല്ലാഹ് എത്ര കൊല്ലങ്ങൾക്ക് ശേഷമാണ് അതേ സംഭവം പുലർന്നു കണ്ടു സുറാഖത്ത് മാലിക് സാക്ഷിയായിരുന്നു പ്രയാസമുണ്ടായിട്ടുണ്ട് സ്വഹാബത്തിന് ഭയങ്കരമായി ചർച്ച ചെയ്യേണ്ട ഒരു ഒരുപിടി ഹദീസുകൾ ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് റസൂർഹി സാഹു അലൈഹി വല്ലം കാബാലയത്തിന്റെ ചുമരിലേക്ക് ഒരു ദിവസം മക്കയിൽ ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞു യാ ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നില്ലേ നബിയെ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണില്ലേ ഞങ്ങളുടെ മക്കൾക്ക് പുറത്തിറങ്ങാൻ വയ്യ ഞങ്ങളെ കണ്ടാൽ ആളുകൾ എറിയാണ് ഞങ്ങളെ പ്രയാസപ്പെടുത്തുകയാണ് നബിയെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദ്വാ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേ ഞങ്ങൾക്ക് ദ്വാ ചെയ്യുന്നില്ലേ എങ്ങനെയാണ് നമ്മളൊക്കെ എല്ലാ കാര്യം ചെയ്തിട്ട് നമ്മൾ സ്വലാത്തും വിക്കറും ഖുറാൻ ക്ലാസ്സും എല്ലാത്തിനും നമ്മൾ റെഡിയാണ് പക്ഷേ നമ്മളെ പ്രയാസം തീരുന്നില്ല അല്ലേ കടം വീടുന്നില്ല അസുഖം മാറുന്നില്ല പ്രയാസങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്താണ് പഠിച്ചവനെ ഇനി എത്ര വട്ട ദ്വാരൊക്കെ എഴുതി കൊടുക്കുക കുറെ വട്ടം എഴുതി കൊടുത്ത് ദ്വാരുന്ന വിഷയമല്ലേ ഇനി എങ്ങനെ എഴുതി കൊടുക്കുക എന്നാലും പ്രയാസങ്ങൾ ഇങ്ങനെ കൂടി എന്താ പഠിച്ചോനെ എൻ്റെ അവസ്ഥ അങ്ങനെ ഒന്ന് ചിന്തിക്കല്ലേ മുമ്പിനെ ചിന്തിക്കല്ലേ അള്ളാഹു നമുക്ക് സബുറും യക്കീനും അള്ളാഹു നൽകുമാറാകട്ടെ റസൂൽഹി സ്വല്ലാഹു സ്വല തങ്ങളോട് സുഹാബത്ത് ചോദിച്ചു നബിയെ ഞങ്ങൾക്ക് ദ്വാരക്കണില്ലേ നടക്കാൻ വയ്യ നബിയെ പുറത്തിറങ്ങാൻ വയ്യ മക്കയിലായിരുന്ന ആ സംഭവങ്ങളൊക്കെ പതിമൂന്ന് കൊല്ലം ഇങ്ങോട്ട് എന്താക്രമിച്ചാലും തിരിച്ചാക്രമിക്കാൻ പാടില്ലെന്ന അള്ളാഹുവിന്റെ ആഹ്വാനം ഡിഫൻസ് പാടില്ലെന്ന് പറഞ്ഞ കാലമാണ് മക്കയിലെ പതിമൂന്ന് കൊല്ലം നാൽപ്പത് വർഷം വർഷമായപ്പോ നാൽപ്പതാമത്തെ വയസ്സിൽ അവിടത്തേക്ക് നുപുവത്ത് കിട്ടി പതിമൂന്ന് കൊല്ലം താമസിച്ചത് മക്കയിലാണ് ഈ മക്കയിലെ പതിമൂന്ന് വർഷം ഒരു യുദ്ധം പോലും നടന്നില്ല സ്വഹാബത്തിന് പ്രതികരിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ പ്രതികരിച്ചിട്ടില്ല അള്ളാഹുവിന്റെ അനുമതി ഉണ്ടായിട്ടില്ല ആത്മസംയമനം പാലിച്ചോളൂ നിസ്കാരം നിലനിർത്തി നിർത്തിക്കോളൂ ഇതാണ് അള്ളാഹുവിൻ്റെ ആഹ്വാനം ഇങ്ങോട്ട് അടിച്ചാൽ അടിക്കൊള്ളുക അങ്ങനെയാണ് അങ്ങനെയാണ് റസൂലുല്ലാഹി സ്വലസ് നിങ്ങളൊക്കെ വിഷമിച്ചത് അവിടുത്തെ തെരടിയിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാലകളൊക്കെ കൊണ്ടുവന്നിട്ടതൊക്കെ അങ്ങനെയാണ് അതിനൊക്കെ പ്രതികരിക്കാൻ സ്വഹാബത്തിന് കഴിയും അത് ചെയ്ത ആളുകളെങ്കിലും പിടികൂടാൻ സ്വഹാബത്തിന് കഴിയും പക്ഷെ ചെയ്തിട്ടുണ്ടോ ചരിത്രത്തിലുണ്ടോ ഇല്ല എന്തേ അള്ളാഹുവിന്റെ ആഹ്വാനം ഒന്നും ചെയ്യേണ്ട സഹിച്ചു പതിമൂന്ന് കൊല്ലം മദീനയിലേക്ക് ചെന്നിട്ട് മദീനത്തേക്ക് പോയ സ്വഹാബത്തിന്റെ മുഴുവൻ സാധനവും മക്കയിൽ നിന്ന് പെറുക്കിയെടുത്ത് അത് സിറിയയിൽ കൊണ്ടുപോയി വിറ്റ് ആ കാശ് കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് അവർക്കെതിരെ ആക്രമിക്കാൻ ആയുധം വാങ്ങി അബൂ സുഫിയാന്റെ സംഘം വരുമ്പോഴാ ബദറിൽ വെച്ച് യാത്രാ സംഘത്തെ പിടിക്കാൻ ആ ബദർ യുദ്ധത്തിന്റെ സമയം അതിന്റെ കാരണം തുടങ്ങിയത് അങ്ങനെയാ എന്ത് മുസ്ലിമീങ്ങളുടെ സ്വത്ത് മക്കയിൽ അഷറഫുൽ ഹൽക്ക് സല്ലാസ് തങ്ങളുടെ വീട് അവരെ വിറ്റു സുദീഖ്റതിയല്ലാവിന്റെ വീട് അവർ വിറ്റു ഈ വീടൊക്കെ കച്ചവടം ചെയ്തു ആ പൈസ കൊണ്ടുപോയി സിറിയയിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആരുടെ പൈസ മുസ്ലിമീങ്ങളുടേത്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 ഹബ്ബാബ് റതി അള്ളാഹു ചാനുവിനൊന്നും പറഞ്ഞില്ല നബിയെ ഞങ്ങൾ സഹിച്ചോളാം നബിയെ ഞങ്ങൾ സഹിച്ചോളാം അവിടെ നിന്ന് തങ്ങൾ പറഞ്ഞു ഒരു കാലഘട്ടം വരും സനായിൽ നിന്ന് യമനിന്റെ സനായിൽ നിന്ന് ഹദറമൗത്ത് വരെ അങ്ങ് അങ്ങ് നോർത്ത് അറ്റം വരേക്കും ഒരു പേടിയും പേടിക്കാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാലം വരാനുണ്ട് ഹബ്ബാവിലറത്ത്ക്കും നിങ്ങൾ ധൃതി പിടിക്കുകയാണല്ലോ എന്ന് റസൂൽ അപ്പോ ജീവിതത്തിന്റെ വലിയ വലിയ സംഭവങ്ങൾ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള ഒരു മാനസിക സന്നദ്ധത നമ്മൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠം അതാണ് ഇൻഷാ അള്ളാ അതിൻ്റെ ബാക്കി വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അള്ളാഹു സുബാനഹു ചാല നമുക്ക് എൽമിൽ ബറക്കത്തും അമലിന് തോഫീക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ നമ്മൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളോടുണ്ട് രണ്ട് വിഷയങ്ങൾ നമ്മുടെ മലയാളത്തിൽ തഫ്സീറുള്ള ഖുർആൻ പരിഭാഷ ഫത്തുഹുർ റഹ്മാൻ എന്ന് പറഞ്ഞ നമ്മുടെ ഖുർആൻ പരിഭാഷ ബഹുമാനപ്പെട്ട മർഹൂം കെ വി കുറ്റനാട് ഉസ്താദ് അവറുകൾ എഴുതിയ പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു വ്യാഖ്യാനം അതിന് അതിന് അത് ഒന്നുകൂടെ ലാബറേറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട എൻ്റെ ബഹുമാനിയരായ ഉസ്താദ് ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ നദവി ഉസ്താദ് അവറുകളൊക്കെ പരിഭാഷ പൂർത്തിയാക്കിയ സുന്നി പബ്ലിക്കേഷൻ സെൻറ്റർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഖുർആൻ പരിഭാഷയുണ്ട് ആറോ ഏഴോ വോളിയം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഇൻഷാല്ല നാട്ടിൽ ലഭിക്കും ഇൻഷാല്ല പിന്നെ ഉമ്മ ഒരാഴ്ചയെ ഹോസ്പിറ്റലിൽ അള്ളാഹു ആ ഉമ്മയുടെ ഹൃദയ സംബന്ധമായ എല്ലാ രോഗവും അള്ളാഹു ശിഫിയാക്കുമാറാകട്ടെ ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരൻ ഇന്നലെ ബാത്റൂമിൽ വീണ് തലക്ക് സ്റ്റിച്ചുണ്ട് ഹോസ്പിറ്റലിൽ അള്ളാഹു സഹോദരന് പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ മനസ്സമാധാനത്തിന് മാനസിക അസ്വത അസ്വസ്ഥത പോലുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് നമുക്കൊക്കെ അള്ളാഹു താല മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം ഷിഫയാവാൻ സഹോദരൻ അള്ളാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ കുട്ടിക്ക് നല്ല ബുദ്ധിക്കും ആരോഗ്യത്തിനും ഓർമ്മശക്തിക്കും അള്ളാഹു ആ കുട്ടിക്ക് എല്ലാവിധ ഹൈറും നൽകുമാറാകട്ടെ മകൻ്റെ നട്ടലിന് വളവുണ്ട് മാറിക്കിട്ടുന്ന അള്ളാഹു കുഞ്ഞിന് പരിപൂർണ ആഫിയത്തും സലാമത്തും അള്ളാഹു നൽകുമാറാകട്ടെ വീടിൻ്റെ പണി തീർന്നു കിട്ടാൻ അള്ളാഹു ഹൈറിൽ പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ ഉറച്ച ഈമാൻ ലഭിക്കാനും ആഹ്റ നന്നാവാനും അത് നമുക്ക് എല്ലാവർക്കും വേണ്ട സംഗതിയാണ് ഇനി എത്ര ദുന്യാവിൻ്റെ ലിസ്റ്റ് ഇനി എത്ര വായിച്ചാലും എന്ത് രോഗമായാലും മരിച്ചു കഴിഞ്ഞാൽ ആ വേദനയൊക്കെ തീർന്നു പിന്നെ ആഹ്റത്തിൻ്റെ വേദന ആലോചിക്കേണ്ടതുള്ളൂ മരി ദുന്യാവിൽ ഇപ്പം നമ്മൾ എന്ത് കടം പ്രയാസം എന്തൊക്കെയാണെങ്കിലും ശ്വാസം നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ അല്ലേ ആഹ്റത്തിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ കൂടുതലും അങ്ങനെയാണ് ആ വിഷയങ്ങൾ ചിന്തിക്കേണ്ടത് അങ്ങനെയുള്ള വിഷയത്തിനെ നമ്മൾ ദ്വാരക്കേണ്ടതും ദ്വാരപ്പിക്കേണ്ടതൊക്കെ അത് ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ദുന്യാവ് ദാറു ഫന ഇല്ല ദാർ അഖറാർ ഇത് നിലനിൽക്കുന്ന വീടല്ല ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തു പോകുന്ന വീടാണെന്ന സുഹാനുള്ള അള്ളാഹു നമുക്കൊക്കെ ഉറച്ച ഈമാനും നമ്മുടെ കാക്കബത്തും അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ സഹോദരൻ വിസിറ്റ് വിസയിൽ വന്നിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ഹൈറായ ജോലി നൽകുമാറാകട്ടെ ആ ഖുർആാനിൻ്റെ പരിഭാഷ നമ്മുടെ വെബ്സൈറ്റുണ്ട് Islam on site dot com അതിലുണ്ട് Islam on site W W dot Islam on sites dot com on site Islam I S L A M O N S I T E dot com അതിൽ അത് അവൈലബിൾ ആണ് അതിൻ്റെ സോഫ്റ്റ് കോപ്പി പിന്നെ കടവും വിഷമവും മാറാനും ഈമാനോടുകൂടെ മരിക്കാനും അള്ളാഹു അദ്ദേഹത്തിൻ്റെ കടം വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ ഒക്കെ കടങ്ങൾ അള്ളാഹു വിട്ടിത്തരുമാറാകട്ടെ കടം വിടാനുള്ള ദ്വാര എപ്പോഴും ദ്വാരക്ക മുമിനിങ്ങളെ അള്ളാഹുമ്മ ഇന്നി അഴൂദ് ബിക്കമിനൽ ഹമ്മി വൽ ഹസൻ وأعوذ بك من വൽ കസൽ وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال الله അവരുടെ നമ്മുടെയൊക്കെ കടങ്ങൾ അള്ളാഹു വിട്ടി തരുമാറാകട്ടെ അടുത്ത വെള്ളിയാഴ്ച മുസഫ ഫ്യൂച്ചർ സ്കൂളിൽ മകരമിസ്കാരത്തിന് ശേഷം ഹുർദ മജുരിസും പ്രഭാഷണവും കുരുന്നുകളുടെ ഒക്കെ ഉണ്ട് ഇവിടുന്ന് ബസ് സൗകര്യം ഉണ്ടായിരിക്കും മകരിപ്പിന് ശേഷം അല്ലേ അപ്പോൾ ഇവിടുന്ന് മരുവ് കഴിഞ്ഞ ഉടനെയാണോ ബസ് പോകുന്നത് മുന്നിൽ ഇല്ല ഇൻഷാ അല്ല അപ്പോൾ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് ദ്വാരക്കാനുണ്ട് പ്രസവത്തിന് ഹോസ്പിറ്റലാണ് സഹോദരി അള്ളാഹുർക്ക് പ്രസവം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ ഇവിടെ ക്ലാസ്സിനൊക്കെ സ്ഥിരം വരാനുള്ള സഹോദരിയാണ് നാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞിരുന്നത് ഇതാണോ ഇനി വേറെയാണോ എന്നറിയില്ല എല്ലാവരും എല്ലാ സഹോദരിമാർക്കും അള്ളാഹു പ്രസവം എടുത്ത് എല്ലാവർക്കും അള്ളാഹു സുഖപ്രസവം നൽകുമാറാകട്ടെ മരുമകന് തലച്ചോറിന് ട്യൂമർ ബാധിച്ചിട്ടുണ്ട് അള്ളാഹു അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ അലീം റബ്ബൽ അലീമ ഷിഫ നൽകുമാറാകട്ടെ വിസടിച്ച് കിട്ടാൻ ദ്വാരക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ ഭാര്യയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു അള്ളാഹു അവർക്ക് സുഖം നൽകുമാറാകട്ടെ ഭാര്യയുടെ ഓപ്പറേഷനാണ് മറ്റൊരാൾക്ക് അള്ളാഹു സഹോദരിക്കിയത് അള്ളാഹു താല സലാമത്തിലും റാഹത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ പിന്നെ ഇനി <clears throat> നമ്മൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ബഹുമാനപ്പെട്ട സയ്യിദ് മഷൂർ തങ്ങൾ അവറുകൾ ഷാല്ല ദുവാക്ക് നേതൃത്വം നൽകും അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഇതിലേക്ക് ഏൽപ്പിക്കുകയാണ് പിന്നെ നമ്മൾ ഇൻഷാല്ല ക്ലാസ്സിൻ്റെ ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ആഴ്ച നമ്മൾ അടുത്ത രണ്ടാഴ്ച ഇനി മലയാള ക്ലാസ് തന്നെയാണ് ഇൻഷാ അല്ല വൈകി വന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ന് പറയാണ് നമ്മൾ എല്ലാ മാസത്തെയും ആദ്യത്തെ ശനിയാഴ്ച ഇൻഷാ അല്ല നമ്മുടെ ക്ലാസ് ഇംഗ്ലീഷിലായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും വരണം കാരണം നമ്മളത് റിമോട്ട് ഓഡിയൻസ് ഇപ്പൊ ഇവിടെ നമ്മൾ ഇല്ലെങ്കിൽ തന്നെയും അത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ യൂട്യൂബിലോ മൊബൈൽ ഒക്കെ ആയിട്ടത് എത്തിക്കുമ്പോൾ മറ്റു ചില ആളുകൾക്ക് അത് ഉപകാരപ്പെടും നമ്മളത് ചെയ്തിരുന്നു ചെറിയ റൂമിലാകുമ്പോൾ അതിൻ്റെതായ ഒരു ഒരു സൗകര്യക്കുറവ് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പൊതുവേദിയിലാകുമ്പോൾ ആഹത്വമാണ് അപ്പോൾ എന്ത് ചെയ്യുക പറ്റുന്ന ആളുകളൊക്കെ അത് അറിയിക്കണം ഇൻഷാല്ല നിങ്ങൾ പിണങ്ങി പോകരുത് കേട്ടോ ഉസ്താദ് ഇനി മലയാളമൊക്കെ മാറ്റാൻ തുടങ്ങുകയാണ് അങ്ങനെ വിചാരിക്കരുത് എന്തല്ല നിങ്ങളോട് പിണങ്ങിയിട്ടല്ല നമുക്ക് വേറെയും കുറേ ആളുകളെ ഈ വിഷയം എത്തിക്കണം അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷാല്ല ഉത്തരേന്ത്യക്കാരോ പാകിസ്ഥാനികളോ ഏതെങ്കിലും നാഷണാലിറ്റി ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇൻഷാല്ല അവരൊക്കെ നിങ്ങൾ കൊണ്ടുവരിക അന്ന് നമ്മൾ മലയാളം പറയില്ല അന്ന് ആ വിഷയം ഇതേപോലെ ഒന്നര മണിക്കൂർ ക്ലാസ് ആയിരിക്കും തഫ്സീർ തന്നെ നമ്മൾ ചെറിയ സുഹൃത്തുക്കൾ എന്നാണ് തുടങ്ങാൻ പോണത് മുമ്പ് നമ്മൾ തുടങ്ങിയിരുന്നു അപ്പൊ അതിൻ്റെ ഓഡിയോ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വീഡിയോ ഓഡിയോ മാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് ഒന്ന് റീടേക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ സൂറത്തുൽ ഒന്നുകിൽ ഫാത്തിഹ സൂറത്ത് തുടങ്ങി പിന്നെ സൂറത്തുൽ നാസ മുതൽ മേലോട്ട് അങ്ങനെയായിരിക്കും ഇൻഷാ അള്ളാഹ് ഉണ്ടാവുക അതിലേക്ക് പറ്റുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക കൊണ്ടുവരാം ഇവിടെയൊക്കെ പഠിച്ചു വളർന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരും കൊണ്ടുവരും അവർക്കൊന്നും ചിലപ്പോൾ ഈ പിടിച്ചില്ല എന്ന് വരും അപ്പോൾ അങ്ങനത്തെ അവരെയും പിടിച്ചു കൊണ്ടുവരും ഇൻഷാ അള്ളാഹ് അപ്പോൾ നിങ്ങളതിൻ്റെ വിജയത്തിന് വേണ്ടി ദ്വാരക്കണം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട തങ്ങൾ അവർ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച് നിർത്തുന്നു വാഹുദാൻ അലഹമുല്ലാ റബുലാലമീൻ അസ്സാം വലൈക്കും അള്ളാഹു സുബാനത്തല എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹുവിനെ റസൂലിനും ബഹുമാനിക്കുന്ന പണ്ഡിതന്മാർ ഏതുദ്ദേശമാണോ ആ ഉദ്ദേശം അള്ളാഹ് പൂർത്തിച്ചു വരുമാകട്ടെ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് ലോകം കൊണ്ടും വിഷമമുള്ള ആൾക്കാരുണ്ട് സൗദിയിലായാലും എവിടെയായാലും അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ ഏതുദ്ദേശമോ ആ ഉദ്ദേശം അല്ല പൂർത്തിയാക്കുന്നത് കുടുംബക്കാരായാലും ആരായാലും വീട്ടിലെ മാതാപിതാക്കളെ നിങ്ങൾ എപ്പോഴും ഫോൺ വിളിച്ചിട്ടോ ഇല്ല അവരെ സന്തോഷിപ്പിക്കണം അള്ളാഹു ആദ്യം കഴിവ് الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اوصل مثل السبع ما قرانا من القران العظيم هذه هديه واسعه ورحمه نازله وبركه شامله منا الى حضره نبينا مصطفى محمد صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته واردنا الله المرود واسترنا تحت لواه المعقود وإلى أرواح آبائه وأمهاته وأزواجه وذرياته ورضوان الله تعالى عنهم أجمعين وإلى أرواح أصحاب البدرين والوهدين والكندكين والطابوخين وسائر الصحابة كلهم أجمعين وإلى أرواح أنبيائي وعلمائي وسعداء والصديقين والصالحين صلوات الله عليهم وآلهم أجمعين وإلى أرواح أولياكم مقرم مدفون والعذاب الأدقاصة وإلى أرواح كل ولي ولي الله تعالى من مشارق الأرض ومغاربها اللهم انزل لهم شرفا على شرف وفضلا على فضلهم وعزا على عزهم وكرامة على كرامتهم لديك اللهم انفعنا بعلومهم وأسرارهم اللهم بأكهم وبكراماتهم أسل كل مرادنا وبلغ أعمالنا واشف أمرانا وأمراض مرضانا يا شافي الأمراض اللهم إنك تعلم ما نحن فيه وما نتلو من نلتجيه من رحمتك ويسرنا ما نحن فيه وما نتلو من حوائجنا وقربنا علينا المسافات واستلمنا من الآفات ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون السلام على المرسلين الحمد لله